परोमात्रया मात्रया विष्णुसूक्तम् ॐ परोमात्रया मात्रया तन्वावृधान न ते महित्वमन्वश्नुवन्ति उभे ते विद्म रजसी पृथिव्या विष्णोदेवत्वं परमस्य वित्से न ते विष्णो जायमानो न जात ദേവമഹിംന പരമന്തമാപ ഉദസ്തഭ്നാനാഗമൃഷ്വം ബൃഹന്തം ദാഥർത്ഥപ്രാചീം കകുഭം പൃഥിവ്യാ ഇരാവതീധേനുമതീഹി ഭൂതം സൂയവസിനി മനുഷേ ദശസ്യാ വ്യസ്തപ്നാരോദസി വിഷ്ണവേദേ ദാധർത്ഥപൃഥിവീമഭിതോ മയൂഖൈ ഉരുയജ്ഞായ ചക്രതുരുലോകം ജനയന്താസൂര്യമുഷാസമഗ്നിം ദാസസ്യജിത് വൃഷക്ഷിപ്രസ്യ മായാ ഇന്ദ്രാവിഷ്ണുദ്രംഹിതാ ശംബരസ്യ നവപുരോ നവതിഞ്ചനധിഷ്ടം ശതം വർച്ചിന സഹസ്രഞ്ചസാകം ഹഥോ അപ്രത്യസുരസ്യ വീരാൻ ഇയം മനീഷാ ബൃഹതി ബൃഹന്ത ഉരുക്രമാതവസാ വർദ്ധയന്തി രരേവാം സ്തോമം വിദധേഷു വിഷ്ണോ പിന്വതമിഷോ വൃജനേഷ്വിന്ദ്ര വഷട്ടെ വിഷ്ണവാസ ആകൃണോമി തന്മേജുഷസ്വശിപിവിഷ്ടഹഭ്യം വർദ്ധന്തു ത്വാ സുഷ്ടുതയോ ഗിരോമേ യൂയം പാദസ്വസ്തിഭിസ്സദാന വിരാമസ്ഥാവൽ